സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങൾ ഭാരതീയ ചിന്താധാരകളുടെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ തത്വങ്ങളെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കർമ്മമണ്ഡലത്തിൽ നിരന്തരം വ്യാപൃതരായിരിക്കുന്ന Indian institute of scientific heritage നമ്മുടെ മാതൃഭൂമിയായ ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അതിൻ്റെ പവിത്രതയെക്കുറിച്ച് അതിൻ്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ ചിന്താധാരകളെക്കുറിച്ച് ഒരു പരിപ്ലവമായ ഒരു വിവരണമാണ് ഇതിലൂടെ നൽകുന്നത് ചിരപുരാതനമായ ഒരു ധർമ്മത്തിൻ്റെ നിത്യനൂതനമായ സനാതന അടിസ്ഥാനം ഈ രാഷ്ട്രത്തിൽ സഹസ്രാബ്ദങ്ങളായി നിലനിന്നിരുന്നത് അത്യത്ഭുതകരമാണ് മാനവരാശിയുടെ സാംസ്കാരിക തന്തുക്കൾ എന്ന് പറയുന്ന സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിരുന്ന ഗ്രീക്ക് സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും മിസൊപ്പൊട്ടേമിയൻ സംസ്കാരവും റോമാ സംസ്കാരവും ചൈനീസ് സംസ്കാരവും ഏതാണ്ട് പൂർണ്ണമായും തന്നെ മണ്ണടിഞ്ഞപ്പോൾ ഭാരതീയ സംസ്കൃതി ചരിത്രകാരന്മാരുടെ ദൃഷ്ടിയിൽ പുരാവസ്തു ഗവേഷകരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യവും പേറിക്കൊണ്ട് ഗംഗാപ്രവാഹം പോലെ അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഈ കാലഘട്ടത്തിലും അൻപത്തിയൊന്നാം യുഗശതാബ്ദത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കാലഘട്ടത്തിലും അറുന്നൂറ് കോടി ജനത അറിഞ്ഞോ അറിയാതെയോ ഭാരതീയ സംസ്കൃതിയുടെ അഗാധ തലങ്ങളിലേക്ക് നോക്കുവാനും അവയുടെ സാംസ്കാരിക മൂല്യങ്ങളും ശാസ്ത്രീയ സത്വങ്ങൾ സത്യങ്ങളും ഉൾക്കൊള്ളുവാനും പരിശ്രമിക്കുന്നു അത് ലോകമെമ്പാടും അത്യുജ്വലമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന വികസിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രങ്ങളിൽ പോലും ഇത് കാണുവാൻ സാധിക്കും ഭാരതീയ മഹത്വം അത് നാമം അറിയേണ്ടതാണ് ലോകത്തിൽ ഒരു രാഷ്ട്രം ഇന്നും സചേതനമായി സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യം പേറി നിലനിൽക്കുന്നു എങ്കിൽ അത് ഭാരതം മാത്രമാണ് നമ്മുടെ പരമപവിത്രമായ മാതൃഭൂമി മാത്രമാണ് അതിനെക്കുറിച്ചുള്ള ആ മാതൃഭൂമിയെക്കുറിച്ചുള്ള ആ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ഏതാനും ബിന്ദുക്കളാണ് ഈ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ലോകത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പരിധികൾ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാരതത്തിൻ്റെ പരിധിയാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടുകിടക്കുന്ന ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഒരു രാഷ്ട്രത്തിലെ ജനതയെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതയെ മാത്രമാണ് ആ സിന്ധു സിന്ധു പര്യന്തം എത്ര ഭാരതഭൂമികം മാതൃഭൂഹു പിതൃഭൂശ്ചൈവ തം ഹിന്ദുരിതി സ്മൃത ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടുകിടക്കുന്ന ഈ പവിത്രമായ ദേശത്തെ മാതൃഭൂമിയും പിതൃഭൂമിയുമായിട്ട് ആരാണോ കണക്കാക്കുന്നത് ആരാണോ പൂജിക്കുന്നത് അവരെ ഹിന്ദുക്കൾ എന്ന് പറയുന്നു രാജനൈതിക പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് സാംസ്കാരിക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരൊറ്റ സംസ്കൃതിയാണ് ഇവിടെ നിലനിന്നിരുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് ഈ രാഷ്ട്രത്തിൻ്റെ സമസ്ത കോണിലും വ്യാപിച്ചു കിടന്നിരിക്കുന്ന വ്യാപിച്ചിരിക്കുന്ന പവിത്രമായ മലകളെ ഒരുമിച്ച് പൂജിക്കാൻ ആഹ്വാനം ചെയ്തു മഹേന്ദ്രോ മലയ സഹ്യോ ദേവതാത്മാ ഹിമാലയ ദേവാചൈവ ഓ വിന്ധ്യോച ഗിരിശ്ച ആരാവലിസ്തത ഹിമാലയം വടക്കേ അറ്റത്തും ആരാവലി രാജസ്ഥാനിലും മഹേന്ദ്രപർവ്വതം മധ്യഭാരതത്തിലും സഹ്യപർവ്വതം ദക്ഷിണ ഭാരതത്തിലും ഇരുന്ന് ഈ രാഷ്ട്രത്തിന്റെ ഏകതയെ സൂചിപ്പിക്കുന്ന ഒരു സന്ദേശം പരമപവിത്രമായ പർവ്വതങ്ങളിലൂടെ അവയെ പൂജിക്കുന്നതിലൂടെ ഭൂമിയെ പൂജിക്കുന്നതിലൂടെ തന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം ഗംഗേച്ച യമുനേചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധുകാവേരി ജലേഷ്മിൻ സന്നിധിം ഗുരു വടക്കേ ഭാരതത്തിലുള്ള ഗംഗയും അവിടെ തന്നെയുള്ള യമുനയും ആന്ധ്രാപ്രദേശിലുള്ള ഗോദാവരിയും ഗുജറാത്തിലുള്ള നർമ്മദയും കർണാടകത്തിലും തമിഴ്നാടിലുമുള്ള കാവേരിയെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് രാജസ്ഥാനിലൂടെ പോകുന്ന സരസ്വതി നദിയെയും സിന്ധു നദിയെയും ഒരുമിച്ച് ചേർത്ത് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം എന്ന് വ്യക്തമായി നിർവചിക്കുന്നു അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക പുരീ ഏഴ് നഗരങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിപുരാതനമായ ഭാരതത്തില് ശ്രീരാമന് ജന്മം നൽകിയ അയോധ്യ ശ്രീകൃഷ്ണന് ജന്മം നൽകിയ മധുര അതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിലുള്ള കാഞ്ചീപുരം മായാനഗരം എന്ന ഗുജറാത്തിലെ നഗരം ഇപ്രകാരം അവന്തിയെയും ഉൾപ്പെടുത്തി ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ഭാരതത്തിന്റെ അങ്ങേയറ്റം വരെയും പശ്ചിമ ഭാരതത്തിൽ നിന്ന് പൂർവ്വ ഭാരതത്തിന്റെ അങ്ങേറ്റം വരെയുമുള്ള ഒരു രാഷ്ട്രത്തില് പരമപവിത്രമായ നഗരങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ ഐക്യം വ്യക്തമാക്കിയ ഒരു രാജ്യമാണ് ഭാരതം അശ്വത്ഥാമ ബലിവ്യാസോ ഹനുമംശ്ച വിഭീഷണ കൃപ പരശുരാമശ്ച സപ്തൈതേ ചിരജീവിന ഏഴ് വ്യക്തികളെ തിരഞ്ഞെടുത്തു കൗരവപക്ഷത്ത് നിന്നിട്ട് പോലും ബഹുമാനാർഹനായ അശ്വത്ഥാമാവിനെ കേരളീയനായ ബലിയെ ഹരിയാനക്കാരനായ വ്യാസനെ ഇറാൻകാരനായ കൃപാചാര്യരെ അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് ഉത്ഭവം ചെയ്ത ഹനുമാനെയും പരശുരാമൻ എന്ന ദക്ഷിണ ഭാരതത്തിൽ അവതാരമൂർത്തിയെയും ചേർത്ത് ഏഴ് മഹാപണ്ഡിതന്മാരെ ഏഴ് ജ്ഞാനികളെ അവതാരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സ്മരിക്കുന്നത് കൊണ്ട് ഭാരതത്തിന്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന കർമ്മനിരതരായ വ്യക്തികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭാരത ഭാരതത്തിന്റെ മഹത്വം വിവരിച്ചു അഹല്യ ദ്രൗപദി സീത താരാ മണ്ഡോദരീതത പഞ്ചകന്യാ സ്മരേത് നിത്യം ഏതത് പാപവിനാശനം അഹല്യയും ദ്രൗപദിയും സീതയും താരയും രാവണന്റെ പത്നിയായ മണ്ഡോദരിയെയും ഏത് വ്യക്തിയെ വധിക്കാനാണോ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിച്ചത് ആ വ്യക്തിയുടെ ഭാര്യയായ മണ്ഡോദരിയെ അസുരവംശത്തിൽ ജനിച്ചവരാണെങ്കിൽ പോലും കുലീനതയും പുണ്യാത്മവതിയുമായ സ്ത്രീയെ സ്മരിക്കുന്നതിലൂടെ നിത്യവും പാപം നശിക്കുന്നു എന്ന് വിവരിക്കാൻ അത്യുജ്വലമായ മാനസികാവസ്ഥ കാണിച്ചൊരു രാഷ്ട്രമാണ് ഭാരതം ഈ ഭാരതത്തിന് ഗാന്ധാരം വരെ വടക്ക് പടിഞ്ഞാറു ഭാഗത്തിലും കാശ്മീരിനപ്പുറവും ഗുജറാത്തിന്റെ പടിഞ്ഞാറേ അറ്റവും അതുപോലെ തന്നെ കിഴക്കേ അറ്റത്ത് സിംഹപുരവും കാംബോജദേശവും ബ്രഹ്മപ്രദേശവും തെക്കേ അറ്റത്ത് മൊറീഷ്യസ് എന്ന മൗര്യ സാമ്രാജ്യവും എല്ലാം ഒരു പരിധിയായി നിന്നുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യം ഏഷ്യാ ഭൂഖണ്ഡത്തിൽ മുഴുവനും പടർന്നു പന്തലിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്നു ഒരു പട്ടാളക്കാരനെയും അയക്കാതെ ഒരു രാജാവും വാളുമെടുത്ത് പ്രവേശിക്കാതെ രാഷ്ട്രത്തെ സാംസ്കാരിക മൂല്യത്തിലൂടെ ചൈതന്യവത്തായ ആത്മീയതയുടെയും ശാസ്ത്രീയതയുടെയും സന്ദേശങ്ങളിലൂടെ ജനതതിയെ കീഴ്പ്പെടുത്തി ഈ രാഷ്ട്രം ജപ്പാനിലെ അംബാസിഡർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മാതാവായിട്ടുള്ള ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഭാരതമാണ് രണ്ടായിരം വർഷത്തോളം ഞങ്ങളെ ഒരു സൈന്യത്തെയും അടയ്ക്കാതെ കീഴ്പ്പെടുത്തിയ ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഭാരതമാണെന്ന് ചൈനീസ് അംബാസിഡർ പറഞ്ഞതുപോലെ രാഷ്ട്രത്തിന്റെ ചൈതന്യത്തെ നിരന്തരം ലോകമെമ്പാടും പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്റെ പരമപവിത്രമായ ഭാരതമാണ് വൈദിക ഗ്രന്ഥം എഴുതിയ വിശ്വാമിത്രനെ മഹർഷിയായി കണ്ടതുപോലെ ശാസ്ത്രീയ ഗ്രന്ഥം എഴുതിയ ചരകനെയും ശുശ്രുതനെയും ചരകസംഹിതയുടെയും സുശ്രുത സംഹിതയുടെയും രചയിതാക്കളായ ഈ മഹർഷിമാരെയും ആചാര്യന്മാരും മഹർഷിമാരുമായിട്ട് ഭാരതം കണ്ടു വേദവ്യാസനെയും ശ്രീശുഖനെയും ഗൗതമ ബ്രഹ്മർഷിയെയും എല്ലാം ആത്മീയ നേതാക്കന്മാരായി ആത്മീയ ആചാര്യന്മാരായി കണ്ട ഭാരതം അതേപോലെ തന്നെ ഭരദ്വാജൻ വിമാനതന്ത്രം എഴുതിയ ഭരദ്വാജനെയും യന്ത്രസർവസ്വം എഴുതിയ ഭരദ്വാജനെയും ജോമട്രിയുടെ അവസാന വാക്കുകൾ പറഞ്ഞ ബൗദ്ധായനെയും അവസ്തംഭനെയും കാത്യായനെയും മഹർഷിമാരുടെ അതേ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ ഭാരതത്തിന് വിഷമമുണ്ടായില്ല ശാസ്ത്രവും ആത്മീയതയും പ്രചരിപ്പിച്ചവരെ ആചാര്യരായി കണക്കാക്കിയിരുന്ന ആ പരമപവിത്രമായ പാരമ്പര്യം ആചാര്യ ജെ സി ബോസ് വരെ ആചാര്യ പി സി റേ വരെ ആചാര്യ മേഘനാഥ സഹ വരെ ആ പാരമ്പര്യം ആര്യഭടാചാര്യന്മാരെ പോലെയും ഭാസ്കരാചാര്യനും വടേശ്വരാചാര്യനും ലല്ലാചാര്യനും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് കൊളുത്തിയ ആ ശാസ്ത്രത്തിന്റെ ദീപശിഖയുടെ വാഹകരെ പോലെ ഈ നൂറ്റാണ്ടിലും നാം ആദരിച്ചു പോന്നിരുന്നു ആത്മീയതയെയും ശാസ്ത്രീയതയെയും കൈകാര്യം ചെയ്തവരെ ആചാര്യ സ്ഥാനം നൽകി ആദരിച്ചത് നമ്മുടെ പരമപവിത്രമായ ഭാരതഭൂമി മാത്രമാണ് വേദഗ്രന്ഥങ്ങൾ ഋഗ്വേദ സംഹിത യജുർവേദ സംഹിത സാമവേദ സംഹിത അഥർവവേദ സംഹിത എന്ന് ആത്മീയതയുടെ ചൈതന്യത്തിൽ പറഞ്ഞപ്പോൾ ശാസ്ത്രീയ ഗ്രന്ഥമായ ചരക സംഹിതയെയും ശുശ്രുത സംഹിതയെയും അതേ സംഹിതയുടെ കൂട്ടത്തിൽപ്പെടുത്തുവാൻ ശാസ്ത്രഗ്രന്ഥത്തെയും ആത്മീയ ഗ്രന്ഥത്തെയും ഒരേ തട്ടിൽ വയ്ക്കുവാൻ സാധിച്ചവരായിരുന്നു ഭാരതീയർ സഹസ്രാബ്ദങ്ങളായിട്ട് അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റർ നിവേദിത പറഞ്ഞത് ആചാര്യ ജെ സി ബോസിന്റെയും ആചാര്യ സി വി രാമന്റെയും ഗവേഷണ ഫലങ്ങൾ അതെഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ഗംഗാതീരത്ത് ഒരു മുപ്പത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗവേഷണം നടത്തി അനുഭവ സമ്പത്തിലൂടെ ഏത് ഋഷിവര്യന്മാരാണോ ശാസ്ത്രവും ആത്മീയതയും പരസ്പരം സമന്വയിപ്പിച്ചത് അവരുടെ നിരയിലുള്ള ആചാര്യന്മാരാണ് ഇവര് അവരുടെ നിരയിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾക്ക് സമാനമാണ് ഇവരുടെയും ഗ്രന്ഥങ്ങൾ എന്ന് പറയുവാൻ കാരണം ഈ രാഷ്ട്രം ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥത്തെയും ആത്മീയ ഗ്രന്ഥത്തെയും ഒരേ തുലാസിൽ വെച്ചിരുന്നു പരസ്പരം ആക്രോശിക്കാനും ആക്രമിക്കാനും വേണ്ടി അത് ഉപയോഗിച്ചിരുന്നില്ല ലോകത്തിൽ ഒരു സമൂഹത്തിനും നാല് വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു പുസ്തകം മാത്രമേ പതിവുള്ളൂ ഇവിടെ ഋഗ്വേദം എഴുതി യജുർവേദം എഴുതി സാമവേദം എഴുതി അഥർവവേദം എഴുതി ഈ വേദങ്ങൾക്ക് അനവധി അനവധി ശാഖകൾ ഉണ്ടാക്കുവാൻ ശിഷ്യന്മാർക്ക് അനുഗ്രഹം നൽകിയവരായിരുന്നു ഭാരതീയ ഋഷിവര്യന്മാര് ജ്ഞാനമണ്ഡലത്തിന്റെ അവസാന വാക്കുകൾ തരുന്ന വേദങ്ങളിൽ കർമ്മമണ്ഡലം ചേർത്ത് ബ്രാഹ്മണങ്ങൾ എഴുതി പത്ത് കണക്കിന് ബ്രാഹ്മണങ്ങൾ എഴുതി പുരുഷാർത്ഥങ്ങളിൽ ധർമാർത്ഥ കാമമോക്ഷത്തിന്റെ മാർഗം അന്വയിപ്പിച്ചു കൊടുത്ത സമഞ്ജസമാക്കി കൊടുത്ത ഭാരതീയര് അവസാനത്തിൽ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പോകുമ്പോൾ ഈ ശരീരം എന്നാണോ ദേഹി മോചിപ്പിക്കേണ്ടത് അതിനു മുമ്പ് ആത്മീയതയുടെ പടവുകളിലേക്ക് കയറുവാൻ ആരണ്യക ഗ്രന്ഥങ്ങൾ എഴുതിച്ചു അതിനുശേഷം നൂറ്റിയെട്ട് ഉപനിഷത്തുക്കൾ എഴുതി തത്വശാസ്ത്രത്തിന്റെ അവസാന വാക്കുകൾ പറയുന്ന ലോകത്തിലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ പരമപവിത്രമായ ഭാരതത്തിൽ എഴുതിയ നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളാണ് നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളെയും മുമ്പോട്ട് വെച്ച് ഓരോ ശിഷ്യനും ഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി പരസ്പരം കോൺട്രഡിക്ടറി അല്ലാതെ കോംപ്ലിമെന്ററി ആയിക്കൊണ്ട് എഴുതിയിരിക്കുന്ന തത്വശാസ്ത്രത്തിന്റെ പ്രവാഹം എവിടെയാണോ കാണാൻ സാധിക്കുന്നത് അത് ഈ രാഷ്ട്രത്തിൽ നിന്ന് ഉത്ഭവിച്ച ഉപനിഷത്തുക്കളിലാണ് വേദം എന്ന തന്തുക്കളിൽ നിർത്തിക്കൊണ്ട് ആറു വേദാംഗങ്ങൾ എഴുതി ശിക്ഷാ ഗ്രന്ഥങ്ങളിലൂടെ ഭാഷയുടെ അടിസ്ഥാന തത്വം എപ്രകാരമാണ് വേണ്ടത് എന്ന് വിവരിച്ച ശൗനക ശിക്ഷയും യജ്ഞവൽക്യ ശിക്ഷയും എഴുതിയ രാഷ്ട്രമാണിത് അതുപോലെ തന്നെ ഓരോ പദങ്ങളുടെയും പതിനായിരക്കണക്കിന് സംസ്കൃത പദങ്ങളുടെയും ഉത്ഭവം എപ്രകാരമാണെന്ന് വിവരിച്ചിരിക്കുന്ന ഭാഷാപരവും പദപരവുമായ ഒരു ശാസ്ത്രത്തിന്റെ ഉത്ഭവത്തെ അത്യുജ്വലമായി വിവരിച്ചിരിക്കുന്ന നിരുക്ത ഗ്രന്ഥങ്ങൾക്ക് ഉത്ഭവം കുറിച്ച ജനനം കുറിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം യാഷ്കാചാര്യന്റെ നിരുക്തമാണ് ലോകത്തിൽ ആദ്യമായി പദവുത്ഭവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം ലോകത്തിൽ ആദ്യമായി എഴുതിയിരിക്കുന്ന നിഘണ്ടുവും ഭാരതീയനായ യാഷ്കാചാര്യൻ രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഗ്രന്ഥമാണ് വ്യാകരണത്തെ വൈദിക ചിന്താധാരയുടെ ഭാഗമാക്കിയ ഒരു രാഷ്ട്രമാണ് ഭാരതം പാണിനിയുടെ വ്യാകരണവും ശാകടായനന്റെ വ്യാകരണവും പോലെ അതിമഹത്തായ പതിനെട്ട് വ്യാകരണ ഗ്രന്ഥങ്ങൾ വേദം എന്ന അച്ചുതണ്ടിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഓരോ പദങ്ങളെയും വിവരിച്ചുകൊണ്ട് അവ സമന്വയിപ്പിക്കേണ്ടതിൻ്റെ നിയമങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയ വ്യാകരണം ഇന്ന് ലോകമെമ്പാടും അടിസ്ഥാന ഗ്രാമർ ബുക്കായി അംഗീകരിച്ചിരിക്കുന്നു പദ്യരചനയിലൂടെ അതിന്റെ നിയമങ്ങളെ വിവരിച്ച ഛന്ദശാസ്ത്രം പിങ്കളാചാര്യന്റെ ഛന്ദശാസ്ത്രം പൂജ്യത്തിന്റെ ഉപയോഗം ആദ്യമായി വിവരിച്ച ഛന്ദശാസ്ത്രം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണക്കാരനെ പോലെ ജനിച്ചു വളർന്ന പിങ്കളാചാര്യൻ എഴുതിയിരിക്കുന്ന ഛന്ദശാസ്ത്രം ഇന്നും ലോകമെമ്പാടും നിലനിൽക്കുന്ന കവിതാരചനയുടെ നിയമങ്ങൾക്ക് അടിസ്ഥാനം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ആ ചന്തശാസ്ത്രവും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ് അക്ഷരങ്ങൾ ചേർത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം പദങ്ങൾ ചേർത്ത് പതിനോരായിരത്തോളം ഋക്കുകൾ എഴുതിയ ഋഗ്വേദത്തില് ഏത് നിയമമാണോ അനുശാസിച്ചിരിക്കുന്നത് ആ നിയമങ്ങളിൽ ഛന്ദസിന്റെ ജഗതി ഛന്ദസ്സും ഗായത്രി ഛന്ദസ്സും തൃഷ്ടപുഛന്ദസ്സും തുടങ്ങി പതിനാറോളം ഛന്ദസ്സുകളെ വിവരിക്കുന്ന പിങ്കളാചാര്യന്റെ ഛന്ദശാസ്ത്രത്തിന് തുല്യമായി ലോകത്തിൽ ഒന്നും തന്നെ ഇന്നുവരെ എഴുതിയിട്ടില്ല എന്നുള്ളത് ഭാരതീയർക്ക് അത്യഭിമാനത്തിന് വക നൽകുന്നു വിശ്വാമിത്ര മഹർഷിക്കു ശേഷം ഒരു അഞ്ഞൂറ് തലമുറ കഴിഞ്ഞ ജനതതിയാണ് ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്നത് അവരെ ഒരുമിച്ചു ചേർത്തത് ശാരീരികമായി ഉത്തേജിപ്പിച്ചത് മാനസികമായ ഐക്യത്തിന്റെ സന്ദേശം ഒരു കുടുംബപരമായ ഭദ്രത നിലനിർത്തിയത് സാമൂഹിക നീതിയും സാമൂഹിക ബന്ധവും കെട്ടിപ്പടുക്കുവാൻ നിരന്തരം ആഹ്വാനം ചെയ്തത് ധാർമ്മിക ചിന്താധാരകൾ കർമ്മമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഹ്വാനം ചെയ്തത് അതിബൃഹത്തായ കൽപ്പശാസ്ത്രങ്ങളാണ് വേദാംഗത്തിൽ അഞ്ചാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തിൽ ഗൃഹ്യസൂത്രത്തിലൂടെ ഒരു ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട സർവകർമ്മങ്ങളെയും വിവരിച്ചൊരു രാഷ്ട്രമാണിത് ധർമ്മസൂത്രത്തിലൂടെ ഒരു രാജാവ് അദ്ദേഹം ഉപയോഗിക്കേണ്ട അധികാരം അദ്ദേഹം ഉപയോഗിക്കാൻ പാടില്ലാത്ത അധികാരത്തെക്കുറിച്ച് വിവരിച്ചൊരു രാഷ്ട്രമാണിത് ശ്രൗതസൂത്രത്തിലൂടെ സമസ്ത ജനതയെയും ഒരുമിച്ച് ചേർത്ത് പ്രപഞ്ച ചൈതന്യത്തെ വാഴ്ത്തുന്ന യജ്ഞകർമ്മങ്ങൾ നടത്തേണ്ടതിന്റെ നിയമാവലികൾ വിവരിക്കുന്ന ശ്രൗതസൂത്രം കൽപ്പസൂത്രത്തിന്റെ ഭാഗമാക്കി വിവരിച്ചൊരു ഇത് അതുപോലെ തന്നെ അത്യുജ്വലമായ ഗണിതശാസ്ത്രത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയ കർമ്മങ്ങൾ എപ്രകാരം നിർവഹിക്കണമെന്ന ആപസ്തംഭ സുൽഭസൂത്രത്തിലൂടെയും ബൗദ്ധായന സുൽഭസൂത്രത്തിലൂടെയും കാത്യായന സുൽഭസൂത്രത്തിലൂടെയും മാനവ സുൽഭസൂത്രത്തിലൂടെയും വിവരിച്ച് യജ്ഞകർമ്മങ്ങളിലൂടെ വേദിക് ജോമട്രി പഠിപ്പിച്ചൊരു രാഷ്ട്രമാണ് ഭാരതം മരണാനന്തര കർമ്മം ഓരോ തലമുറയും പരസ്പരം ബന്ധിക്കേണ്ടതും ബന്ധിപ്പിക്കപ്പെടേണ്ടതും എപ്രകാരമാണെന്ന് ആത്മീയ മണ്ഡലത്തിലൂടെ അറിയിക്കുവാൻ വേണ്ടി പിതൃമേധ കർമ്മത്തെ വിവരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമാണിത് ഇന്നും കർക്കടവാവിന്റെ ബലി നടത്തുമ്പോൾ ഒഴിഞ്ഞുപോയ തലമുറയ്ക്ക് വേണ്ടി ആത്മശാന്തിക്ക് വേണ്ടി നടത്തുന്ന യജ്ഞകർമ്മങ്ങള് ബലികർമ്മങ്ങൾ എവിടെയാണ് വിവരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രത്തിൽ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യത്തിലൂടെ ഋഷിവര്യന്മാർ എഴുതിവെച്ച പിതൃമേധ സൂത്രങ്ങളിലൂടെ മരിച്ചുപോയവർക്ക് മോക്ഷം കിട്ടുമോ മരിച്ചുപോയവർ സ്വർഗത്തിലെത്തുമോ എന്നറിയിക്കുന്നതിന് പകരം മരിച്ചുപോയവരോട് ജീവിച്ചിരിക്കുന്ന തലമുറ എപ്രകാരം കടപ്പെട്ടിരിക്കുന്നു എന്ന് തലമുറകൾ തലമുറകളായി കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അനുശാസിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു ഒരു ഗ്രന്ഥ സമുച്ചയങ്ങളാണ് പിതൃമേധ സൂത്രങ്ങൾ ആ പിതൃമേധ സൂത്രങ്ങളിലൂടെ പിതാക്കന്മാരോടും മാതാക്കന്മാരോടും കാണിച്ച നന്ദി പ്രകടനത്തിലൂടെ ഒരു രാഷ്ട്രം തലമുറകൾ തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെ അരക്കിട്ടുറപ്പിച്ചു അതുപോലെ തന്നെ പതിനെട്ട് മഹാപുരാണങ്ങളിലൂടെ ധാർമ്മിക സന്ദേശം കഥാരൂപത്തിൽ ഓരോ തലമുറയ്ക്കും എത്തിച്ചൊരു രാഷ്ട്രമാണ് ഭാരതം പതിനെട്ട് ഉപപുരാണങ്ങളിലൂടെ ഈ സന്ദേശം നിരന്തരം എത്തിച്ചു ഈശ്വരൻ തന്നെ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചാൽ മര്യാദാ പുരുഷനായി എപ്രകാരം ജീവിക്കണമെന്ന് ഉപദേശിച്ച ഒരു രാഷ്ട്രം രാമായണത്തിന് ജന്മം നൽകിയതാണ് ഈ ഭാരതീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഇതിഹാസത്തിൽ ഒന്നാമത്തേത് ഒരു അവതാരമൂർത്തി ലോകത്തിലേക്ക് വരികയാണെങ്കിൽ പരസ്പരം മല്ലടിക്കുന്ന അസൂയയും കുശുമ്പും കുനിഷ്ടും അതുപോലെ തന്നെ അപഹരണ ശേഷിയും കാമക്രോധമോഹമോ മതമാത്സര്യങ്ങളെല്ലാം കൂടി ചേർന്ന് വളരുന്ന രണ്ട് തലമുറയെ എപ്രകാരമാണോ ഉപദേശിച്ച് ധാർമ്മിക മൂല്യങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് അതിന് സാധിച്ചില്ലെങ്കിൽ അധർമ്മത്തെ നശിപ്പിക്കേണ്ടത് എപ്രകാരമാണെന്ന് അത്യുജ്വലമായി കർമ്മബന്ധാവിലൂടെ കാണിച്ചു കൊടുത്ത ഗ്രന്ഥമായ മഹാഭാരതം എഴുതിയ രാഷ്ട്രമാണ് എൻ്റെ ഭാരതം എക്കണോമിക്സ് എന്ന അർത്ഥശാസ്ത്ര ഗ്രന്ഥത്തെ ഋഗ്വേദത്തിന്റെ ഉപവേദസ്ഥാനം നൽകി ആദരിച്ചൊരു രാഷ്ട്രം ധനുർവേദം എന്ന സയൻസ് ഓഫ് ആർച്ചറിയെ യജുർവേദത്തിന്റെ ഉപവേദസ്ഥാനം നൽകി അംഗീകരിച്ചൊരു രാഷ്ട്രം ഗാന്ധർവവേദം എന്ന സംഗീതശാസ്ത്രത്തെയും നാട്യശാസ്ത്രത്തെയും സാമവേദത്തിന്റെ ഉപവേദമാക്കി അംഗീകരിച്ചൊരു രാഷ്ട്രം ആയുർവേദം എന്ന ചികിത്സാശാസ്ത്രത്തെ അഥർവവേദത്തിന്റെ ഉപവേദസ്ഥാനം നൽകി ആദരിച്ചൊരു രാഷ്ട്രം സ്ഥാപത്യവേദത്തെയും കാമശാസ്ത്രത്തെയും ഉപവേദസ്ഥാനങ്ങൾ നൽകി ആദരിച്ചൊരു രാഷ്ട്രമാണ് ഭാരതം ഷഡ് ദർശനങ്ങളിലൂടെ പതഞ്ജലിയെയും കണാദനെയും ഗൗതമ മഹർഷിയെയും ഒരുമിച്ച് ചേർത്ത് ആറ് വ്യത്യസ്ത മതദർശനങ്ങളിലൂടെ പ്രപഞ്ച സൃഷ്ടിയെ വ്യാസന്റെ പൂർവമീമാംസയും ജൈമിനിയുടെ ഉത്തരമീമാംസയും ചേർത്ത് ഒരു രാഷ്ട്രത്തിന്റെ ഒരു ദ്രവ്യത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണഭൂതമെന്ന് വിവരിക്കാവുന്ന സമസ്തതിന്റെയും ഉത്ഭവം എവിടെ നിന്ന് ആരംഭിച്ചു അല്ലെങ്കിൽ ഉത്ഭവം എവിടെ നിന്നായിരുന്നു എന്ന് വിവരിക്കുന്ന ദർശനങ്ങളെ ക്രോഡീകരിച്ച് ദർശനങ്ങളായി പരസ്പരം പൂരകങ്ങളായ ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും ചിന്താധാരകളുടെയും ശാസ്ത്ര സത്യങ്ങളുടെയും സമാഹാരത്തെ മുമ്പോട്ട് വെച്ചൊരു രാഷ്ട്രമാണ് ഭാരതം അമേരിക്കയിലെ സി ഐ എ എപ്രകാരമാണോ വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രത്തെ സിലബസിന്റെ ഭാഗമാക്കിയത് സതുദ്ദേശങ്ങളുള്ള ധർമാചാരങ്ങൾ വിവരിക്കുന്ന നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ തരുന്ന കഥകളും സുഭാഷിതങ്ങളും അതുപോലെ തന്നെ ലൗകിക ഗ്രന്ഥസമാഹാരങ്ങളും എഴുതിയൊരു രാഷ്ട്രം അതാണ് എൻ്റെ പരമപവിത്രമായ ഭാരതം യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വാ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത എത്ര കാലം ജീവിക്കുന്നുവോ സുഖമായി ജീവിക്കുക വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും നെയ്യ് കൂട്ടി ഊണ് കഴിക്കുക ഒരിക്കൽ ഭസ്മമായി പോയാൽ ഈ ശരീരം തിരിച്ചു വരുന്നതല്ല എന്ന് അസന്നിഗ്ധമായി വിവരിച്ച നിരീശ്വരവാദിയും യുക്തിവാദിയുമായ ചരക മഹർഷിയുടെ മഹർഷി സ്ഥാനം നൽകി ആദരിച്ച ചരകനെ പോലെയുള്ള യുക്തിവാദിയെ പൂജിച്ച ഭാരതം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ചരക സംഹിതയെ ഋഗ്വേദ സംഹിതയ്ക്ക് തുല്യ സ്ഥാനം നൽകി ആദരിച്ചൊരു രാഷ്ട്രം നിരീശ്വരവാദത്തിന് പോലും ദർശനത്തിന്റെ സ്റ്റാറ്റസ് നൽകി അംഗീകരിച്ച ഭാരതമാണിത് നിന്നെ പോലെ മറ്റുള്ളവനെയും സ്നേഹിക്കാൻ മാത്രം ആഹ്വാനം ചെയ്തൊരു ധർമ്മം ഒരു വശത്തുള്ളപ്പോൾ സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം അക്ഷയ്യമുപതിഷ്ഠതു ഏഴ് കോണ്ടിനെന്റുകളിലും വസിക്കുന്ന സർവജീവജാലങ്ങൾക്കും ചരാചരങ്ങൾക്കും ക്ഷയമില്ലാത്ത അവസ്ഥയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചൊരു രാഷ്ട്രം ഞാനല്ലാതെ മറ്റൊരു ആരാധ്യ പുരുഷൻ നിനക്കൊണ്ടാകരുത് എന്ന് ആഹ്വാനം ചെയ്തൊരു ധർമ്മത്തിന്റെ മുമ്പിൽ ജനതതി നിൽക്കുമ്പോൾ മറ്റൊരു ധർമ്മം പറയുന്നു ആകാശാത് പതിതം തോയം യഥാ സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ചതി ഏത് ആരാധ്യമൂർത്തിയെയാണോ നിനക്കിഷ്ടമുള്ളത് അതിലൂടെ നീ സഞ്ചരിക്കുക അവസാനം പരമപവിത്രമായ അച്യുതനിൽ തന്നെ നീ എത്തിച്ചേരുന്നു എന്നിൽ മാത്രം വിശ്വസിക്കുന്നവനാണ് രക്ഷപ്പെടുന്നത് എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു വിഭാഗമുള്ളപ്പോൾ ആനോ ഭദ്ര ക്രതവോയന്തു വിശ്വത let noble thoughts come from all side നന്മ നിറഞ്ഞ ചിന്താധാരകൾ എല്ലാ സ്ഥലത്തു നിന്നും എന്നിലേക്ക് എത്തിക്കട്ടെ എന്നിലേക്ക് എത്തട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്നു ഭാരതം അന്നന്നത്തെ ഭക്ഷണത്തിന് മാത്രം തരേണമേ എന്നപേക്ഷിക്കുമ്പോൾ എനിക്ക് തരേണമേ എന്നപേക്ഷിക്കുമ്പോൾ സർവേ സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എല്ലാവരും സുഖമായിരിക്കട്ടെ എല്ലാവരും രോഗമില്ലാത്തവരായി തീരട്ടെ എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്ത ഒരു രാഷ്ട്രമാണിത് അല്ലയോ പാപികളെ എന്ന് ആഹ്വാനം ചെയ്യാൻ ദുഃഖം തോന്നാത്ത ഒരു വിഭാഗമുള്ളപ്പോൾ ഇപ്പുറത്ത് ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേധാമാനി ദിവ്യാനി തത്വം ഹേ അമരത്വത്തിന്റെ പുത്രന്മാരെ പ്രപഞ്ച ചൈതന്യത്തെ വാഴ്ത്തുവാനായി എന്റെ കൂട്ടത്തിൽ വരിക എന്ന് ആഹ്വാനം ചെയ്തൊരു രാഷ്ട്രമാണിത് ഒരു ഗ്രന്ഥത്തിന് പകരം സഹസ്രാവധി ഗ്രന്ഥങ്ങളെ മുമ്പോട്ട് എഴുതി വെച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം ഏതാണോ നിങ്ങൾക്ക് സ്വീകാര്യമായത് അത് സ്വീകരിക്കാനായി ആഹ്വാനം ചെയ്തൊരു രാഷ്ട്രം രാഷ്ട്രത്തിന്റെ പരിധികൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ചിന്താധാരയെ ഓരോ സ്ഥലങ്ങളിലും ഭൂമിയുടെ എല്ലാ സ്ഥലത്തും എത്തിച്ചൊരു രാഷ്ട്രം അതുപോലെ തന്നെ ശാസ്ത്രത്തെയും ആത്മീയതയെയും സമന്വയിപ്പിച്ചൊരു രാഷ്ട്രം ശാസ്ത്രം കൂടാത്തൊരു ആത്മീയതയില്ല ആത്മീയത കൂടാത്തൊരു ശാസ്ത്രവുമില്ലെന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല ഈ മാദ്യന്തീന യജുർവേദ സംഹിത എഴുതിയ യജ്ഞവൽക്യ മഹർഷി മൂവായിരത്തി അഞ്ഞൂറ് ബി സിക്ക് മുൻപ് എഴുതിയ ഈ യജുർവേദത്തിന്റെ നാൽപ്പതാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിലും അന്ധം തമപ്രവിശന്തി ഏ അവിദ്യാമുപാസത്തെ തോ ഭൂയൈവ തേ തമോ യ ഉവിദ്യായാമൃതാഹ ശാസ്ത്രം മാത്രമാണ് മാനവീകമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് ആരാണോ കരുതുന്നത് അദ്ദേഹം സ്വയം ഇരുട്ടിലേക്കുള്ള പ്രയാണത്തിലാണ് തതോ ഭൂയ ഇവതേ തമോ യൗ വിദ്യായാമൃതാഹ ആത്മീയ വിദ്യ മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് കരുതുന്ന സന്യാസിയും അപ്രകാരം തന്നെ ഇരുട്ടിലേക്കുള്ള പ്രയാണത്തിലാണെന്ന് വ്യാഖ്യാനിച്ച വിവരിച്ച വേദമെഴുതിയ ഒരു രാഷ്ട്രമാണ് ഭാരതം അതുകൊണ്ട് വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ മൃതമശ്നുതേ ശാസ്ത്രീയമായ അറിവ് സമഗ്രമായി ഉപയോഗിച്ച് സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കാനും ആത്മീയമായ അറിവ് പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് അമരത്വത്തെ പ്രാപിക്കുവാനും ആഹ്വാനം ചെയ്ത ഈശാവാസ്യ ഉപനിഷത്ത് എന്ന നൂറ്റെട്ട് ഉപനിഷത്തുക്കളിൽ ഒന്നാമത്തെ ഉപനിഷത്ത് വേദത്തിന്റെ അവസാന ഭാഗമായി എഴുതി ചേർത്ത ഒരു രാഷ്ട്രമാണ് ഭാരതം യജ്ഞവൽക്യ മഹർഷിയാൽ എഴുതപ്പെട്ട ആ ഈശാവാസ്യ ഉപനിഷത്തിൽ തന്നെ ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം ഭൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയെ പ്രപഞ്ചത്തിന്റെ എസൻസ് പ്രപഞ്ചത്തിന്റെ ഫാക്ട് പ്രപഞ്ചത്തിന്റെ ട്രൂത്ത് ഒരു സെല്ല് മുതൽക്ക് ആറ്റം മുതൽക്ക് ഈ യൂണിവേഴ്സ് വരെ അറിയണമെങ്കിൽ ഉപരിപ്ലവമായ പഠനം കൊണ്ട് സാധ്യമല്ല ഉപരിപ്ലവമായി കാണുന്നത് ആ വസ്തുതകളുടെ മൂടിയിട്ടിരിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള കവർ മാത്രമാണ് ആ കവറിനെ ഡിഷ് കവർ ചെയ്യണം ആ കവർ മാറ്റിക്കഴിയുമ്പോൾ തേജോ എത്തേ രൂപം കല്യാണതമം ദത്തേ പശ്യാമി യോവാസൗ പുരുഷസ്സോഹമസ്മി തേജോമയമായ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മുഖം വ്യക്തമായി കാണാം വസ്തുത വ്യക്തമായി കാണാം സത്യം വ്യക്തമായി കാണാം പ്രോസസ്സിങ്ങും പ്രാക്ടീസിങ്ങും വ്യക്തമായി കാണാം അതനുസരിക്കാൻ അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം ആഹ്വാനം ചെയ്ത പരമപവിത്രമായ ഭാരതത്തിൽ ജന്മം കിട്ടിയത് ഈശ്വരാനുഗ്രഹം മാത്രം ഒരു രാഷ്ട്രം ഇന്നും നിലനിൽക്കുവാൻ കാരണം ശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും സമഞ്ജസമായ ഒത്തുചേരൽ